കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മഹാഭാരതത്തിലെയും രാമായണത്തിലെയും അനുഭവങ്ങളെ സന്ദേശങ്ങളാക്കി മാറ്റിയിട്ടാണ് പറഞ്ഞത് നമ്മൾ നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം കൂടി ചേർത്ത് ഭാരത സന്ദേശം എന്ന് തലക്കെട്ട് കൊടുത്താലും അത് ശരിയായിരിക്കും ഈ രാഷ്ട്രത്തിൻ്റെ സന്ദേശമാണത് ഭാരതം എന്ന വാക്കെന്താ ഭാവ രാഗ താളം മൂന്നും സമന്വയിക്കുന്നത് എവിടെയാണോ അതിനാണ് ഭാരതം എന്ന് പറയുക ശരിക്കും പറഞ്ഞാൽ ഭാ എന്ന വാക്കിന് വേറൊരർത്ഥമുണ്ട് ഇരുപത്തേഴ് എന്നൊരു നമ്പറുണ്ട് എന്താ ഇരുപത്തേഴ് എന്ന നമ്പർ വരാൻ കാരണം ഇരുപത്തേഴ് നക്ഷത്രങ്ങളാണുള്ളത് ഭാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്യോതിർഗോളങ്ങൾ രഥം എന്ന് പറഞ്ഞാൽ അതിനെ നയിക്കുന്നത് എന്നർത്ഥമായി രഥമല്ല രഥം അതിൽ ആനന്ദിക്കുന്നത് അതിൽ രമിക്കുന്നത് രതി എന്നൊക്കെ കേട്ടിട്ടില്ലേ അതേപോലെ തന്നെ ഈ പ്രപഞ്ചത്തെ നയിക്കുന്ന നമ്മുടെ രാഷ്ട്രം ഭാരതം പിന്നെ ഭരതൻ ഭരിച്ച രാഷ്ട്രം ധാരാളം ഭരതന്മാരുണ്ട് ജഡഭരതൻ്റെ ഉണ്ട് ദശരഥപുത്രൻ ഭരതനുണ്ട് ശകുന്തളയുടെ പുത്രൻ ഭരതനുണ്ട് അവരെല്ലാം ഈ രാഷ്ട്രത്തെ ഭരിച്ചവരാ അവരെല്ലാം ലോകത്തിന് സന്ദേശം നൽകിയിട്ടാണ് പോയത് ഈ രാഷ്ട്രവും നിരന്തര സന്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഒബാമ പറഞ്ഞത് ഞാൻ ആരാധിക്കുന്ന വ്യക്തികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ മഹാത്മാഗാന്ധി എന്നാണ് മഹാത്മാഗാന്ധി ജീവിത സന്ദേശം പഠിച്ചത് ഭഗവത്ഗീത എന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീനും പഠിച്ചത് ഭഗവത്ഗീത എന്നാണ് Gita is the inspiration for my discoveries and inventions എന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ പറയേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഭാരതത്തിൻ്റെ സന്ദേശം ലോകമെമ്പാടുമുള്ള ജനങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ ഈ ടി വി ചാനലിലൂടെ കാണുന്നതും ഭാരതത്തിൻ്റെ സന്ദേശമാണ് അത് സാഗരം മാതിരി ഗഹനവുമാണ് വിസ്തൃതവുമാണ് അതിൻ്റെ ചെറിയ ചെറിയ കുമിളകളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ബിന്ദുക്കളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അതിൽ ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് മനസ്സിൽ മാറ്റം ഉണ്ടാക്കാൻ മനപരിവർത്തനം പോസിറ്റീവിലേക്ക് വരുത്താൻ വേദത്തിൻ്റെ പന്താവ് സന്ദേശങ്ങളിലൂടെ പറഞ്ഞു ഇതിഹാസത്തിൻ്റെ പന്താവ് കുറച്ച് ഉദാഹരണങ്ങളായിട്ട് രാമായണത്തിലും മഹാഭാരതവും പറഞ്ഞു ഇനി ലാസ്റ്റ് പറയാനുള്ളത് പുരാണത്തിലെ പന്താവ് പുരാണത്തിലെ പന്താവ് എന്താണ് ഞാൻ നേരത്തെ സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട് കഥകളിലൂടെ കാര്യങ്ങൾ പറയാം കഥകളിലൂടെ കാര്യങ്ങൾ പറയാൻ വളരെ എളുപ്പമാണ് ശ്രീബുദ്ധൻ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഒരു രാജാവ് ബുദ്ധനോട് പറഞ്ഞു അത്രേ എൻ്റെ കൊട്ടാരത്തിൽ വന്ന് അല്പദിവസം താമസിക്കണം ഞാൻ തരുന്ന വസ്ത്രവും പുടവയും ബാക്കിയുള്ളതൊക്കെ അങ്ങ് സ്വീകരിക്കണമെന്ന് ബുദ്ധൻ പറഞ്ഞു ഞാൻ ഒരു സ്ഥലത്തേക്കും പോകാറില്ല ഞാൻ സന്യാസിയാണ് ഒരു സുഖസൗകര്യങ്ങൾക്കും അടിമപ്പെട്ട് ജീവിക്കാറില്ല എന്നെല്ലാം ശ്രീബുദ്ധൻ പറഞ്ഞു ഇതെല്ലാം കേട്ട് രാജാവിന് ദേഷ്യം വന്നു ശരിക്കും സംഭവിച്ചത് തന്നെയാണ് ആ രാജാവ് വില്ലാളി വീരനാണ് ശൂര പരാക്രമിയാണ് ഞാൻ പറഞ്ഞിട്ടൊരു സന്യാസിയെ എൻ്റെ പാലസിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല രാജാവിന് ദേഷ്യം വന്ന് കണ്ടമാനം ശ്രീബുദ്ധനെ ദേഷ്യപ്പെട്ട് ചീത്ത പറഞ്ഞു അത്രേ ശ്രീബുദ്ധൻ അതെല്ലാം ചിരിച്ചുകൊണ്ട് കേട്ട് നിന്ന് അവസാനം രാജാവ് ദേഷ്യപ്പെടുന്നതെല്ലാം നിർത്തിക്കഴിഞ്ഞപ്പോൾ രാജാവിനോട് ബുദ്ധൻ ചോദിച്ചു അത്രേ അങ്ങെനിക്ക് പട്ടുവസ്ത്രം തരാമെന്ന് പറഞ്ഞു സ്വർണത്തിൻ്റെ മോതിരവും പാതകവും തരാമെന്ന് പറഞ്ഞു ഞാൻ അതെല്ലാം വേണ്ടാന്ന് പറഞ്ഞു അതെല്ലാം ഞാൻ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അത് ആരുടെ പ്രോപ്പർട്ടി ആയി എനിക്ക് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അത് ആരുടെ ആയിരുന്നു ആരുടെയാണ് ഇപ്പോൾ രാജാവ് പറഞ്ഞു ഞാൻ അങ്ങക്ക് തന്നതെല്ലാം അങ്ങ് സ്വീകരിച്ചില്ല എങ്കിൽ അത് എൻ്റേത് തന്നെയായിരിക്കും എന്ന് പറഞ്ഞു ഉടനെ ബുദ്ധൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങിപ്പോൾ ദേഷ്യപ്പെട്ട് എന്നോട് സംസാരിച്ച വാക്കുകൾ ഒന്നും ഞാൻ സ്വീകരിക്കണില്ല എന്ന് പറഞ്ഞു അതിൻ്റെ അർത്ഥം എന്താ ഈ രാജാവ് ദേഷ്യപ്പെട്ട് ബുദ്ധനോട് പറഞ്ഞത് ബുദ്ധൻ സ്വീകരിച്ചില്ലെങ്കിൽ അത് ആരുടെ തീരും രാജാവിൻ്റെ തന്നെ ആയിത്തീരും ശ്രീബുദ്ധ കഥകളിലുള്ളതാണത് ബുദ്ധകഥകൾ ഇങ്ങനെയുള്ള കഥകളിലൂടെ വലിയ വലിയ കാര്യങ്ങൾ ചെറിയ ചെറിയ കഥകളായിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും അതാണ് പുരാണങ്ങളുടെ ലക്ഷ്യം അപ്പോൾ ഒരു പുരാണത്തിൽ ഒരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടാവും വേറൊരു പുരാണത്തിൽ വേറെ രീതിയിൽ പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ വേറെ വേറെ രീതിയിൽ പറഞ്ഞാൽ എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല കഥയാണ് മുയലിൻ്റെയും ആമയുടെയും കഥ ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് വിചാരിക്കുക അതേപോലെ ആയിരിക്കുമോ വേറൊരാൾ നിങ്ങളോട് മുയലിൻ്റെയും ആമയുടെയും കഥ പറയുന്നത് സിംഹത്തിൻ്റെയും മുയലിൻ്റെയും കഥയില്ലേ ഒരു മുയൽ സിംഹത്തിനെ കണക്റ്റി ചാടിച്ചത് ആ കഥ ഞാൻ പറയുന്ന മാതിരി ആയിരിക്കുമോ വേറൊരാൾ നിങ്ങളോട് പറയുന്നത് അങ്ങനെ ആവണമെന്നില്ല അപ്പം കഥയായ സ്ഥിതിക്ക് സംഭവങ്ങളല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ആ സന്ദേശം എത്തിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിൽ ഒരേ കാര്യങ്ങൾ പറയാം അതിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമില്ല അത് പുരാണ കഥകൾ എന്നല്ലേ അറിയപ്പെടുന്നത് ആ പുരാണ കഥകൾക്കെല്ലാം ഒരു ലക്ഷ്യമുണ്ട് എന്താ ലക്ഷ്യം ആ കഥകൾ കേട്ട് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നിട്ട് കഥകൾ വിട്ടേക്കണം കഥകളിൽ കയറി പിടിച്ചു നിൽക്കരുത് കഥകളിൽ കയറി പിടിച്ചു നിന്നാൽ എന്തു പറ്റും ധാരാളം ചോദ്യങ്ങൾ പലരും ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയാൻ സാധിക്കില്ല ആ കഥകളെയെല്ലാം ചരിത്രമായിട്ട് ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ വലിയ പ്രശ്നം ഉണ്ടാവും ചരിതമായിട്ട് ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ചിലപ്പോൾ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റില്ല അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന വളരെ രസകരമായ കാര്യം എന്ന് പറയുന്നത് ഓരോ കഥയ്ക്കും ഓരോ സന്ദേശമുണ്ട് സന്ദേശമില്ലാത്ത ഒരു കഥയും ലോകത്തിലില്ല സന്ദേശമില്ലാത്ത ഒരു കഥയുമില്ല ലോകത്തിൽ ഒരാൾ മറ്റേയാളോട് പറഞ്ഞു ഞാൻ മരിച്ചു കഴിഞ്ഞു എന്ന് അപ്പം മറ്റേയാൾ പറഞ്ഞു നിങ്ങൾ മരിച്ചിട്ടില്ല നിങ്ങളിപ്പോൾ എന്നോട് സംസാരിക്കുന്നുണ്ട് ഏയ് സംസാരിക്കുന്നുണ്ടെങ്കിലും ഞാൻ മരിച്ചു കഴിഞ്ഞു നിങ്ങൾ നടക്കുന്നുണ്ട് അപ്പം നിങ്ങൾ മരിച്ചിട്ടില്ല ഏയ് നടക്കുന്നുണ്ടെങ്കിലും ഞാൻ മരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അവസാനം ഇദ്ദേഹത്തിന് ഒരു രക്ഷയില്ലാതെ ഒരു ഡോക്ടറുടെ അടുത്ത് ചെന്ന് ഈ മരിച്ചു എന്ന് പറയുന്ന ആളെ ഡോക്ടറുടെ അടുത്ത് ചെന്ന് കാണിച്ചു അപ്പോൾ ഡോക്ടർ എന്ത് ചെയ്തു ഒരു സൂചി എടുത്ത് ഡോക്ടറുടെ കയ്യിൽ കുത്തിയിട്ട് ചോര വരുന്നത് കാണിച്ചു കണ്ടില്ലേ എനിക്ക് ജീവനുള്ളത് കൊണ്ടാണ് എൻ്റെ കയ്യിൽ നിന്ന് ചോര വരുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ നിന്നും ചോര വരുന്നത് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഡോക്ടർ ഒരു സൂചി എടുത്ത് അയാളുടെ കയ്യിലൊന്ന് കുത്തി ചോര വന്നു അപ്പോൾ ഡോക്ടർ ചോദിച്ചു ഇപ്പോൾ മനസ്സിലായോ അപ്പോൾ അയാൾ പറഞ്ഞു ഇപ്പം എനിക്ക് മനസ്സിലായി എന്ത് മരിച്ചു കഴിഞ്ഞാലും കയ്യിൽ നിന്ന് ചോര വരുന്ന മരിച്ചു കഴിഞ്ഞാലും കയ്യിൽ നിന്ന് ചോര വരുന്ന മനസ്സിലായി അപ്പം അങ്ങനെയുള്ള ചില മനസ്സിലാക്കാൻ തയ്യാറില്ലാത്തവരെ മനസ്സിലാക്കിപ്പിക്കാൻ കഥ പറഞ്ഞാലും അനുഭവം പറഞ്ഞാലും സന്ദേശങ്ങൾ പറഞ്ഞാലും സാധിക്കില്ല പക്ഷെ സാധാരണഗതിയിലുള്ളവർക്ക് പല പല കഥകളിലൂടെ പ്രഹ്ലാദൻ്റെ കഥ ധ്രുവൻ്റെ കഥ നചികേതസിൻ്റെ കഥ ജഡഭരതൻ്റെ കഥ ഹിരണ്യകശിപുവിൻ്റെ ഹിരണ്യാക്ഷൻ്റെ കഥ ശ്രീകൃഷ്ണൻ്റെ അനവധി കഥകൾ പ്ലസ് ചരിത്രങ്ങൾ രണ്ടുമുണ്ട് അതിനകത്ത് ശ്രീകൃഷ്ണൻ്റെ കഥയുമുണ്ട് ശ്രീകൃഷ്ണൻ്റെ ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് രണ്ടുമുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ അത് ദേവിയുടെ കഥ ധാരാളം കഥകളുണ്ട് അതൊക്കെ കഥകളിൽ നിന്ന് തന്നെ അറിയപ്പെടുന്നത് ആ കഥകൾക്കെല്ലാമുള്ള ലക്ഷ്യമെന്താണ് നമ്മളിൽ അറിവുണ്ടാക്കുക നമ്മളിൽ വിവേകം ഉണ്ടാക്കുക നമ്മളിൽ വിചാരം ഉണ്ടാക്കുക നമ്മളെ നന്മയിലേക്ക് നയിക്കാനുള്ള ഉദാഹരണങ്ങളുടെ രൂപത്തിൽ അത് പറയുക ഇതിനെല്ലാത്തിൻ്റെയും ലക്ഷ്യം ആ കഥകളിൽ നിന്ന് സന്ദേശങ്ങൾ എടുക്കാൻ പഠിപ്പിക്കുക ആ കഥകളിൽ നിന്ന് സന്ദേശങ്ങൾ എടുത്താൽ ഒരു കാര്യം ഉറപ്പാണ് അത് മനസ്സിൽ കുറേ കാലം നിൽക്കും അതേ സമയത്ത് കഥകൾ മാത്രമേ എടുത്തുള്ളൂ എങ്കിൽ എന്താ സംഭവിക്കുക കഥകൾ മാത്രമേ എടുത്തുള്ളൂ എങ്കിൽ ആ കഥകളെക്കുറിച്ചുള്ള കുറേ ചോദ്യങ്ങൾ നമുക്കുണ്ടാവും ഇപ്പോൾ സിംഹത്തിൻ്റെയും മുയലിൻ്റെയും കഥ ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുക കഥകളിൽ തന്നെ നിങ്ങൾ നിന്നു സിംഹത്തിൻ്റെയും മുയലിൻ്റെയും കഥയുടെ സന്ദേശം എന്താണ് ആർക്കാണോ ശാരീരിക ശക്തി കൊണ്ട് ശത്രുവിനെ കീഴടക്കാൻ പറ്റാത്തത് അയാൾ യുക്തിയുടെയും ബുദ്ധിയുടെയും ശക്തി ഉപയോഗിച്ച് ശത്രുവിനെ കീഴടക്കണം യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് ശത്രുവിനെ കീഴടക്കണം അതാണ് സന്ദേശം പക്ഷേ അത് പഠിക്കാതെ ഈ സിംഹവും മുയലും തമ്മിൽ ചർച്ച ചെയ്തു എന്ന് പറഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത് എന്തായിരിക്കും മുയൽ ഏത് ഭാഷയിലാണ് സംസാരിച്ചത് സിംഹം ഏത് ഭാഷയിലാണ് സംസാരിച്ചത് ആ സമയത്ത് മുയലും സിംഹവും ഏത് നാട്ടിലാണ് ഉണ്ടായിരുന്നത് അപ്പം നമുക്ക് ഒന്നേ ഉത്തരം പറയാൻ പറ്റും തന്നെ പോലെയുള്ളവനോട് ഈ കഥ പറഞ്ഞ് എന്നെ വേണം തല്ലാൻ എന്നേ പറയാൻ പറ്റുള്ളൂ കാരണം അവിടെ മുയലും സിംഹവും സംസാരിച്ച ഭാഷ ദേശം സമയം കാലം ഒന്നും പ്രസക്തമല്ല അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടേ ഇല്ല പിന്നെന്തിനാ കഥ പറയുന്നത് ആ കഥയിലൂടെ സന്ദേശമെടുക്കാനാണ് പുരാണങ്ങൾ പതിനെട്ട് മഹാപുരാണങ്ങളും പതിനെട്ട് ഉപപുരാണങ്ങളും രചിച്ചിരിക്കുന്നത് എന്തിനാണ് ചിലപ്പോൾ ഒരേ കാര്യം പല വിധത്തിൽ പറയണം ചിലപ്പോൾ ഒരേ സന്ദേശം പല വിധത്തിൽ പറയണം അതെല്ലാം കേട്ട് കേട്ട് മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ പരിവർത്തനമുണ്ടാക്കാനുള്ള കുറേ സന്ദേശങ്ങളെത്തും ഏത് സന്ദേശങ്ങളാണ് സന്തോഷമുണ്ടാക്കാൻ ബഹുമാനം ഉണ്ടാക്കാൻ ആദരവുണ്ടാക്കാൻ കരുണ ദയ സംതൃപ്തി ചാരിതാർത്ഥ്യം ഇങ്ങനെയുള്ള വികാരങ്ങൾ ഉണ്ടാക്കാനുള്ള സന്ദേശം പുരാണ കഥകളിൽ നിന്ന് ലഭിക്കും അതേപോലെ വാശിയും പകയും വിദ്വേഷവും അഹങ്കാരവും കൊണ്ട് ജീവിച്ചവന് എന്ത് പരിണത ഫലമാണ് ഉണ്ടായത് എന്നും കഥകളിൽ വിവരിക്കുന്നുണ്ട് നല്ല കർമ്മങ്ങൾ ചെയ്താൽ സ്വർഗം കിട്ടുമെന്ന് കഥകൾ പറയുന്നു ചീത്ത കർമ്മങ്ങൾ ചെയ്താൽ നരകത്തിലേക്ക് പോകും എന്നും ഈ പുരാണങ്ങൾ പറയുന്നു അവിടുത്തെ സ്വർഗവും നരകവും ഏതാണ് നല്ല കർമ്മങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സദ്ബലങ്ങളുടെ പ്രതിഫലമാണ് സ്വർഗം ജീവിതം ധന്യമാവുന്നത് നരകെന്ന് പറയുന്നത് തിന്മ ചെയ്തതിൻ്റെ പരിണതഫലം അപ്പോൾ പുരാണങ്ങൾ കഥകളിലൂടെ സന്ദേശം നൽകുന്നു ഇതിഹാസങ്ങൾ അനുഭവത്തിലൂടെ സന്ദേശങ്ങൾ നൽകുന്നു വേദങ്ങൾ സന്ദേശങ്ങളിലൂടെ സന്ദേശങ്ങൾ തന്നെ നൽകുന്നു വേദങ്ങൾ നേരിട്ട് സന്ദേശങ്ങളാണ് നൽകുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ മനസ്സിൽ മാറ്റം ഉണ്ടാക്കാൻ മൂന്ന് വഴികളാണ് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളിലൂടെ ആയിരക്കണക്കിന് ആചാര്യന്മാർ ആയിരക്കണക്കിന് വിഷയങ്ങളിൽ ആയിരക്കണക്കിന് വർഷങ്ങളായി നൽകിയിട്ടുള്ള അറിവുകൾ നമ്മളുടെ മനസ്സിനെ മാറ്റം വരുത്താനാണ് ആ മാറ്റമാണ് ജീവിതത്തെ നന്മയിലേക്ക് എത്തിക്കുന്നത് അതാണ് താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ എന്ന സന്ദേശം വളരെ ഉജ്ജ്വലമാണ് അതാണ് വേദങ്ങളിലൂടെയും ഇതിഹാസങ്ങളിലൂടെയും പുരാണങ്ങളിലൂടെയും നമ്മുടെ ഋഷീശ്വരന്മാർ നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പ്രണാമം നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് പ്രണാമം നമ്മൾ മാനസികമായിട്ടുള്ള മാറ്റങ്ങൾക്ക് നന്മ നിറഞ്ഞ മാറ്റങ്ങളിലേക്ക് എങ്ങനെയാണ് മാറേണ്ടത് എന്ന് വിവരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ നമ്മളെങ്ങനെ ഒന്നുകൂടി ഷോർട്ടായിട്ട് പറയുക താമസികമായ മനസ്സ് താമസിക ഗുണങ്ങളുള്ള താമസിക ദോഷങ്ങളുള്ള മനസ്സിനെ ഉയർത്തി രാജസീക മനസ്സിലേക്ക് മാറ്റണം രാജസീക മനസ്സിൽ നിന്ന് സാത്വിക മനസ്സിലേക്ക് മാറ്റണം ചിലരുടെ മനസ്സിൽ താമസ ഗുണങ്ങളാണ് കൂടുതലുണ്ടാവുക താമസ എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യഭിചാരം അതിനകത്ത് പെടും മദ്യപിക്കൽ അതിനകത്ത് പെടും കള്ളനോട്ട് കള്ളത്തരങ്ങൾ ചെയ്യൽ ഇതൊക്കെ താമസിക മനസ്സിൻ്റെ താമസ മനസ്സിൻ്റെ ഇരുട്ട് നിറഞ്ഞ മനസ്സിൻ്റെ ലക്ഷണങ്ങളാണ് അതിൽ നിന്ന് രാജസീക മനസ്സിലേക്ക് ഉയരണം സത്വരജസ് തമോ ഗുണങ്ങളെന്ന് കേട്ടിട്ടുണ്ടല്ലോ ഇല്ലേ അപ്പം തമോ ഗുണങ്ങളിൽ നിന്ന് രജോ ഗുണത്തിലേക്ക് ഉയരണം രജോ ഗുണമുള്ള മനസ്സുണ്ട് ചിലർ പട്ടാളത്തിൽ ചേരുന്നവർ വീരശൂര പരാക്രമികളാണ് ചിലർ നല്ല രീതിയിൽ ഓടാനും ചാടാനും ഒക്കെ കഴിവുള്ളവരാണ് ചിലർ അതിഗംഭീരമായിട്ട് വെല്ലുവിളിക്കാൻ കഴിവുള്ളവരാണ് അത് നശീകരണത്തിന് തന്നെ വേണം നിർബന്ധമില്ല അത് സൃഷ്ടിക്കും അങ്ങനെ ഒരു നല്ല ചലഞ്ചിങ് മനസ്സുണ്ടാവാം അപ്പോൾ താമസിക മനസ്സിൽ നിന്ന് രാജസിക മനസ്സിലേക്ക് ഉയരണം നിരന്തരം ട്രെയിനിങ് കൊണ്ട് അവിടെ നിന്ന് സാത്വിക മനസ്സിലേക്ക് ഉയരണം സാത്വികമായ മനസ്സിലേക്ക് ഉയരാൻ സാധിച്ചാൽ അയാൾ ശാന്തനാവും സമാധാനമുള്ളവനാവും ആ സാത്വിക മനസ്സിലേക്ക് ഉയരാൻ ഭാരതീയർ മൂന്ന് പന്താവുകൾ കണ്ടുപിടിച്ചിരുന്നു സാത്വിക മനസ്സിലേക്ക് നമ്മളെ ഉയർത്താൻ മൂന്ന് പന്താവുകളാണ് ഉള്ളത് ആ മൂന്ന് പന്താവുകൾ ഭാരതീയർ കഴിഞ്ഞ പതിനായിരം വർഷങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നു അതിലൊന്നാമത്തെ പന്താവ് ഏതാണ് ഉപദേശങ്ങളുടെ പന്താവ് അല്ലെങ്കിൽ സന്ദേശങ്ങളുടെ പന്താവ് അല്ലെങ്കിൽ മാർഗദർശനം നടത്തുന്ന വരികളുടെ പന്താവ് ഉപദേശിച്ച് മാറ്റുക എന്ന് കേട്ടിട്ടില്ലേ അതിനൊരു പേരുണ്ട് ഭാരതത്തിൽ എന്താ പേര് പാത്ത് വേ ഓഫ് വേദാസ് വേദങ്ങളുടെ പന്താവെന്ന് അതിന് പറയാം എന്താ വേദങ്ങളുടെ പന്താവെന്ന് പറയാൻ കാരണം വേദങ്ങൾ നൽകുന്നത് മുഴുവനും ഉപദേശങ്ങളും സന്ദേശങ്ങളുമാണ് രണ്ടാമത്തെ പന്താവ് എന്താണ് ഇതിഹാസങ്ങളുടെ പന്താവ് അതിന് പ്രത്യേകത എന്താണ് അനുഭവങ്ങളാണ് ഇതിഹാസങ്ങളിൽ വിവരിക്കുന്നത് ഓരോരുത്തരുടെയും അനുഭവങ്ങൾ കേട്ട് വിലയിരുത്തി നമ്മുടെ മനസ്സിൽ മാറ്റം ഉണ്ടാവണം അപ്പോൾ മനസ്സിൽ തമോ ഗുണത്തിൽ നിന്ന് രജോ ഗുണത്തിലേക്കും രജോ ഗുണത്തിൽ നിന്ന് സത്വഗുണത്തിലേക്കും വളരണമെങ്കിൽ മനസ്സിനെ വളർത്തണമെങ്കിൽ മൂന്ന് പന്താവുകളാണ് ലോകത്തിലുള്ളത് അതിൽ ഒരു പന്താവ് ഉപദേശങ്ങളിലൂടെ മനസ്സിൽ മാറ്റം വരുത്തുക എന്ന പന്താവ് രണ്ടാമത്തേത് അനുഭവ വിവരണങ്ങളിലൂടെ മനസ്സിൽ മാറ്റം വരുത്തുക മൂന്നാമത്തെ പന്താവ് എന്ന് പറയുന്നത് കഥകളിലൂടെ മനസ്സിൽ മാറ്റം വരുത്തുക അപ്പോൾ സന്ദേശങ്ങളിലൂടെ മനസ്സിന് മാറ്റം വരുത്തുക എന്ന് പറഞ്ഞാൽ സന്ദേശങ്ങൾ നേരിട്ട് കേൾക്കുക എന്ന് തന്നെ അർത്ഥം അനുഭവങ്ങളിലൂടെ മനസ്സിൽ മാറ്റം വരുത്തുക എന്ന് പറഞ്ഞാൽ അനുഭവങ്ങൾ കേട്ട് അല്ലെങ്കിൽ അനുഭവങ്ങൾ കണ്ട് അതിൽ നിന്ന് സന്ദേശങ്ങൾ എടുക്കണം അപ്പോൾ അനുഭവങ്ങളുടെ പന്താവെന്ന് പറയുന്നതിൽ രണ്ട് സ്റ്റെപ്പ് ഉണ്ട് അനുഭവങ്ങൾ കാണുക അനുഭവങ്ങൾ കേൾക്കുക എന്നിട്ട് അതിൽ നിന്ന് സന്ദേശങ്ങൾ എടുക്കുക അത് ഇതിഹാസങ്ങളുടെ പന്താവ് മൂന്നാമത്തേത് നമുക്ക് അറിയേണ്ടതായ സന്ദേശങ്ങൾ സന്ദേശങ്ങളായിട്ടല്ല നൽകുന്നത് കഥകളായിട്ട് നൽകും ആ കഥകൾ കേട്ട് അതിൽ നിന്ന് സന്ദേശങ്ങൾ എടുക്കാൻ നമുക്ക് സാധിക്കണം അതിൻ്റെ പേരെന്താണ് പുരാണങ്ങളുടെ പന്താവ് ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ അടുത്ത് വിവരിക്കേണ്ടായി ക്രിസ്ത്യാനികൾക്ക് ഒരു പുസ്തകമേ ഉള്ളൂ മുസ്ലിങ്ങൾക്ക് ഒരു പുസ്തകമേ ഉള്ളൂ ബുദ്ധമതക്കാർക്ക് രണ്ട് പുസ്തകം ജൈനമതക്കാർക്ക് ഒരു പുസ്തകം സിഖുകാർക്ക് ഒരു പുസ്തകം ഭാരതീയർക്ക് ഇത്രയും അധികം പുസ്തകങ്ങൾ ഉണ്ടാവാൻ കാരണം എന്താണ് ഈ മൂന്ന് പന്താവുകളിലൂടെ മനുഷ്യ മനസ്സുകളിൽ മാറ്റം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് അപ്പം എന്തിനാ മൂന്ന് പന്താവുകൾ ഉപദേശങ്ങൾ കേട്ട് മനസ്സിൽ മാറ്റം വരുത്താൻ തയ്യാറുള്ളവർ വളരെ ഉയർന്ന നിലവാരത്തിലിരിക്കുന്നവരാ അവർക്ക് ഉപദേശം കേട്ടാൽ പെട്ടെന്ന് മനസ്സിലാവും ചിലർക്ക് ഉപദേശങ്ങൾ കേൾക്കാൻ താല്പര്യമേ ഉണ്ടാവില്ല ചിലർ പറയും കൂടുതൽ ഉപദേശിക്കൊന്നും വേണ്ട എനിക്കും അറിയാമെന്ന് പറയും അപ്പോൾ ഉപദേശങ്ങൾ കേൾക്കാൻ താല്പര്യമില്ലാത്തവർക്ക് രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ് അനുഭവങ്ങൾ വിവരിച്ചു കൊടുക്കുക അനുഭവങ്ങൾ വിവരിച്ചു കൊടുക്കുമ്പോൾ കേൾക്കാൻ പലർക്കും താല്പര്യം താല്പര്യമുണ്ടാവും വിരസതയില്ലാത്ത രീതിയിൽ വിവരിക്കുകയാണെങ്കിൽ അതിപ്പോൾ ഒബാമയുടെ ജീവിതാനുഭവങ്ങൾ മഹാത്മാഗാന്ധിയുടെ ജീവിതാനുഭവങ്ങൾ ശ്രീരാമൻ്റെ ജീവിതാനുഭവങ്ങൾ നല്ല നല്ല ജീവിതാനുഭവങ്ങൾ കേൾക്കാൻ ധാരാളം പേർക്ക് താല്പര്യമുണ്ട് ബയോഗ്രഫിയിലുണ്ടാവും ഓട്ടോബയോഗ്രഫിയിലുണ്ടാവും ഇനി മൂന്നാമത്തേതോ ഏത് സന്ദേശമാണോ ഇയാളെ കൊണ്ട് എടുപ്പിക്കേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള കഥകളിങ്ങനെ പറഞ്ഞു അതിനനുസരിച്ചിട്ടുള്ള നല്ല കഥകൾ പറഞ്ഞുകൊണ്ട് പോവാം ഒരാൾക്ക് കുറേ വിദ്യാഭ്യാസം ഉണ്ടാവണം പണക്കാരാവാൻ പണക്കാരനാവാൻ നല്ല എഡ്യൂക്കേഷൻ വേണം എന്ന ധാരണ ശരിയല്ല എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക അപ്പോൾ മറ്റേ ആൾക്ക് മനസ്സിലാവില്ല അയാൾ ധരിച്ചു വച്ചിരിക്കുന്നത് ധാരാളം സമ്പത്ത് ഉണ്ടാക്കാൻ നല്ല വിദ്യാഭ്യാസം വേണമെന്നാണ് അപ്പോഴാണ് മിനിഞ്ഞാന്ന് ഒരു സ്വാമി ഒരു ചാനലിൽ ഭഗവത്ഗീത വിവരിക്കുമ്പോൾ ഒരു കഥ പറഞ്ഞിരുന്നു എനിക്ക് ആ കഥ വളരെ ഇഷ്ടപ്പെട്ടു എന്തായിരുന്നു കഥ ഒരു പള്ളിയിൽ ഒരു പുതിയ അച്ഛൻ വന്നു പ്രീസ്റ്റ് വന്നു അവിടുത്തെ കപ്പിയാർ പത്തിരുപത്തഞ്ച് കൊല്ലമായിട്ട് അവിടെയുണ്ട് കപ്പിയാർക്ക് എഴുതാനും വായിക്കാനും പറഞ്ഞുകൂടാ അപ്പോൾ അച്ഛൻ കപ്പിയാരോട് പറഞ്ഞു മൂന്ന് മാസം സമയം തരാം അതിനിടയ്ക്ക് കപ്പിയാർ എഴുതാനും വായിക്കാനും പഠിക്കണം നമ്മുടെ പള്ളിയിൽ എഴുതാനും വായിക്കാനും അറിയാത്തൊരു കപ്പിയാരാണെന്ന് ലോകം അറിയരുത് ആ ധാരണ മാറ്റണം അപ്പോൾ ഈ കപ്പിയാർ പറഞ്ഞു ഇനി എനിക്ക് പ്രായമായി എനിക്ക് ഇനി എഴുതാനും വായിക്കാനും പഠിക്കാനൊന്നും വയ്യ അപ്പോൾ അച്ഛൻ പറഞ്ഞു മൂന്ന് മാസം സമയം തരാം അതിനിടയ്ക്ക് പഠിച്ചില്ലെങ്കിൽ നിങ്ങളെ ടെർമിനേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു മൂന്ന് മാസം കൊണ്ട് കപ്പിയാർ ഒന്നും പഠിച്ചില്ല അവസാനം ആ കപ്പിയാരെ പറഞ്ഞയച്ചു അത്രയും കാലം അവിടെ ജോലിയെടുത്തതിൻ്റെ പൈസയും ശമ്പളത്തിൻ്റെ അരിയേഴ്സും എല്ലാം കൊടുത്ത് കപ്പിയാരെ പറഞ്ഞയച്ചു കപ്പിയാർക്ക് ഭയങ്കര ദുഃഖം തോന്നി ഇനി എന്താ ചെയ്യാം ആ ദുഃഖത്തിൽ നിന്ന് മോചനം കിട്ടാൻ ഒരു ചുരുട്ട് വലിക്കണമെന്ന് തോന്നി അത്രേ സിഗരറ്റ് വലിക്കണമെന്ന് തോന്നി അയാൾ അവിടെ നോക്കിയപ്പോൾ അവിടെ ആ പ്രദേശത്തൊന്നും ചുരുട്ടിൻ്റെയും സിഗരറ്റിൻ്റെയും കടയില്ല അപ്പോൾ കപ്പിയാർ തീരുമാനിച്ചു എന്നെ പോലെ ദുഃഖിക്കുന്നവർക്കൊരു സിഗരറ്റും ചുരുട്ടും വലിക്കണമെന്ന് തോന്നിയാൽ അതിന് ഒരു കട വേണ്ടേ ആ കടയില്ലാത്തത് കൊണ്ട് ഈ കിട്ടിയ കാശ് കൊണ്ട് ചുരുട്ടിനുള്ളൊരു കട വാങ്ങിച്ചു എന്നിട്ട് ചുരുട്ടി വിൽക്കാൻ തുടങ്ങി ഭയങ്കര ഡിമാൻഡ് അയാൾ ഒരു കട എന്നുള്ളത് രണ്ട് കടയായി മൂന്ന് കടകളായി നാലഞ്ച് അഞ്ച് ആറ് ഏഴ് എട്ട് കടകളായി ആ പ്രദേശത്ത് മുഴുവനും ഈ കപ്പിയാരുടെ ചുരുട്ട് കടകളായി ചുരുട്ട് സിഗരറ്റ് കടകളായി അയാൾ ഭയങ്കരമായിട്ട് പണക്കാരനായി അയാളുടെ പൈസ മുഴുവനും ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു ആ ബാങ്കിലെ മാനേജർ ഒരു ദിവസം വന്ന് ഇയാളോട് പറഞ്ഞു നിങ്ങളിങ്ങനെ പൈസ ഡെപ്പോസിറ്റ് ചെയ്താൽ മാത്രം പോരാ അത് പല രീതിയിൽ ഇട്ടില്ലെങ്കിൽ ടാക്സ് വരും എന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ പറഞ്ഞു നിങ്ങളെന്താ വെച്ചാൽ ചെയ്തോളൂ എങ്ങനെയൊക്കെയാ ഈ പൈസ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതെന്നുള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു അപ്പോഴാ ബാങ്കിലെ മാനേജർക്ക് മനസ്സിലായത് ഇയാൾക്ക് എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാന്ന് അപ്പോൾ ബാങ്കിലെ മാനേജർ ഇയാളോട് ചോദിച്ചു അത്രേ എഴുതാനും വായിക്കാനും അറിയാത്ത നിങ്ങൾ ഇത്രയും പണക്കാരനായി അപ്പോൾ നിങ്ങൾക്ക് എഴുത്തും വായനയും അറിയാമായിരുന്നെങ്കിൽ നിങ്ങൾ എത്ര വലിയ ആളാകുമായിരുന്നു എന്ന് അപ്പോൾ ഉടനെ കപ്പ്യാർ തിരിച്ചു പറഞ്ഞത് എന്താ എഴുതാനും വായിക്കാനും അറിയുമായിരുന്നെങ്കിൽ ഞാൻ കപ്പ്യാരായിട്ട് തന്നെ ഇരിക്കുമായിരുന്നു എന്ന് സത്യമാണല്ലോ അല്ലേ അത് അയാൾ എഴുതാനും വായിക്കാനും പഠിച്ചിരുന്നെങ്കിൽ അവിടെ കപ്പ്യാരായിട്ടിരിക്കും എഴുതാനും വായിക്കാനും പഠിക്കാത്തത് കൊണ്ട് വലിയൊരു ചുരുട്ടിൻ്റെ ബിസിനസ് സാമ്രാജ്യം അയാൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് റോബർട്ട് മോം എന്ന് പറയുന്ന കഥാകൃത്തിൻ്റെ കഥയെ ഉദ്ധരിച്ച് ഒരു സ്വാമി ചാനലിൽ വിവരിച്ചതാണിത് അപ്പോൾ ഈ കഥയിലൂടെ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അത് കേൾക്കാൻ ഏത് പ്രായക്കാർക്കും താല്പര്യവുമുണ്ട് അപ്പോൾ ശരിക്കു പറഞ്ഞാൽ സന്ദേശങ്ങൾ കേൾക്കുന്നതിനേക്കാളും അനുഭവങ്ങൾ കേൾക്കുന്നതിനേക്കാളും കഥകൾ കേൾക്കാനാണ് എല്ലാ തരത്തിലുള്ള മനുഷ്യർക്കും താല്പര്യമുള്ളത് അതുകൊണ്ട് ആ കഥകൾ കേൾക്കുമ്പോഴത്തേക്കും ചില കഥകളുടെ അഭിനയം സീരിയൽ കാണുമ്പോഴും ചില കഥകൾ തന്നെ സിനിമയാക്കി മാറ്റുമ്പോഴുമൊക്കെ എന്ത് തിരക്കാം എന്ത് തിരക്കാണത് അതേസമയത്ത് മഹാത്മാഗാന്ധിയെക്കുറിച്ച് ഒരു സിനിമ വന്നു ഞാനത് കാണാൻ പോയിരുന്നു പണ്ട ആ സിനിമ കാണാൻ വളരെ കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ ഇനി ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് ഒരു സിനിമ വന്നു വിചാരിക്കുക ആരും കാണാനുണ്ടാവില്ല എന്താ അതിൻ്റെ കാരണം ജീവിതാനുഭവങ്ങളെക്കാളും മനുഷ്യന് താല്പര്യം കഥകളെ ചിത്രീകരിക്കുമ്പോഴാണ് ജീവിതാനുഭവങ്ങൾ അത്ര താല്പര്യമില്ല ആർക്കും താല്പര്യമില്ല എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത് നോവലുകളും കഥകളും പോകുന്നത് മാതിരി ഓട്ടോബയോഗ്രഫിയും ബയോഗ്രഫിയും പോവില്ല പബ്ലിഷേഴ്സിൻ്റെ അടുത്ത് നിന്ന് എന്താ കാരണം ഉപദേശങ്ങൾ മാത്രമുള്ളൊരു പുസ്തകം വിൽക്കുകയാണെന്ന് വിചാരിക്കുക പത്ത് കോപ്പി പോലും പോവില്ല അപ്പോൾ ഉപദേശങ്ങൾ കേൾക്കാൻ വായിക്കാൻ അറിയാൻ മനുഷ്യനുള്ള താല്പര്യത്തെക്കാൾ കൂടുതൽ താല്പര്യമാണ് ജീവിതാനുഭവങ്ങൾ കേൾക്കാൻ അതിനേക്കാൾ കൂടുതൽ താല്പര്യമാണ് കഥകൾ കേൾക്കാൻ അത് ഭാരതീയർക്കറിയാമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ വിവരണം അടുത്ത ദിവസം കൂടുതലുണ്ടാവുമെന്ന് അറിയിച്ചുകൊണ്ട് പ്രണാമം നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം മനുഷ്യ മനസ്സുകൾ ഏത് രീതിയിൽ നിലനിൽക്കുന്നു എന്ന് ഞാൻ വിവരിക്കേണ്ടായി നമ്മൾ കേൾക്കുന്നതും കാണുന്നതും വാസനിക്കുന്നതും സ്വാദറിയുന്നതും സ്പർശിക്കുന്നതും എല്ലാം നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കും ആ ചിന്തകളിൽ സ്വാധീനം ഉണ്ടാവാൻ കാരണം മനസ്സിൽ സ്വാധീനം ഉണ്ടാവുന്നത് കൊണ്ടാണ് ആ ചിന്തകൾക്കനുസരിച്ചിട്ടാണ് നമ്മളുടെ കയ്യ് കാല് നാക്ക് തുടങ്ങിയ ഫങ്ഷണൽ ഓർഗൻസ് കർമ്മേന്ദ്രിയങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് ചിന്തകൾക്കനുസരിച്ചിട്ടാണ് അപ്പോൾ ചിന്തകൾ നന്മ നിറഞ്ഞതാക്കണമെങ്കിൽ മനസ്സിനെ നന്മ നിറഞ്ഞതാക്കണം മനസ്സിനെ നന്മ നിറഞ്ഞതാക്കണമെങ്കിൽ നല്ല രീതിയിൽ ആ മനസ്സിനെ സാത്വിക നിലവാരത്തിലേക്ക് എത്തിക്കണം എല്ലാവരുടെയും മനസ്സ് സാത്വികമാവണമെന്നല്ല പറഞ്ഞത് ചിലരുടെ മനസ്സ് സാത്വികമായാൽ വലിയ പ്രശ്നമാണ് സാത്വികം എന്ന നല്ല മാനസികാവസ്ഥ ഉണ്ടാവുക അത് ഒരാൾക്ക് അഹിംസ നല്ല ദയ ഇതൊക്കെ ഉണ്ടായി എന്ന് വിചാരിക്കുക കരുണ ദയൊക്കെ ഉള്ളൊരു നല്ല സാത്വിക മനസ്സുള്ളവനെ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ കൊണ്ടുപോയിട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അയാൾ പാകിസ്ഥാനിലെ ശത്രുക്കൾ വരുമ്പോൾ അവരെ അതിഥി ദേവോ ഭവ എന്ന് പറഞ്ഞിട്ട് ചായയും കാപ്പിയും കൊടുത്ത് സ്വീകരിക്കും അപ്പോൾ ചിലർക്ക് സാത്വിക മനോഭാവം ഉണ്ടാവണം ചിലർക്ക് രാജസിക മനോഭാവം ഉണ്ടാവണം അത് യുദ്ധം ചെയ്യാനും ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ കല്ലേറുണ്ടായിക്കഴിഞ്ഞാൽ പോലീസുകാർ എല്ലാ കല്ലെറിയുന്നവനും ചായയും കാപ്പിയും കൊണ്ട് കൊടുത്തുള്ള അവസ്ഥ എന്താണ് അപ്പോൾ അവിടെ കല്ലെറിയുന്നതിനെ അഭിമുഖീകരിച്ച് ലാത്തിയെടുത്ത് വീശിയിട്ട് ആ ക്രൗഡിനെ നിയന്ത്രിക്കാനുള്ള ചങ്കൂറ്റമുള്ള മനസ്സുണ്ടാവണം ചിലർക്ക് താമസിക മനസ്സുണ്ടാവണം ചിലർക്ക് താമസികമായിട്ടുള്ള മനസ്സുണ്ടാവണം എന്താ അതിൻ്റെ അർത്ഥം നമ്മുടെ ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ ഒരാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു എന്ന് വിചാരിക്കുക ആ തൂക്കിക്കൊല്ലാൻ വിധിച്ച ആളുടെ കഴുത്തിൽ കയറിട്ട് അയാളെ കൊല്ലേണ്ട ആരാച്ചാറ് അയാളുടെ മനസ്സ് വളരെ ദയയും അനുകമ്പയും ഒക്കെ നിറഞ്ഞതാണെങ്കിൽ അയാൾക്ക് ഇയാളെ തൂക്കിക്കൊല്ലാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ തൂക്കിക്കൊല്ലുന്ന ജോലി ചെയ്യുന്ന വ്യക്തിക്ക് ആ മാനസികാവസ്ഥ ഉണ്ടാവണം യുദ്ധത്തിന് പോകുന്ന വ്യക്തിക്ക് ആ മാനസികാവസ്ഥ ഉണ്ടാവണം നന്മ നിറഞ്ഞ കർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തിക്ക് ആ മാനസികാവസ്ഥ ഉണ്ടാവണം പക്ഷെ പരമമായി എല്ലാവരും ലക്ഷ്യമിടുന്നത് നന്മ നിറഞ്ഞൊരു മനസ്സാണ് അത് കർമ്മത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞാൽ നമുക്ക് നന്മ നിറഞ്ഞ മനസ്സിലേക്ക് പോകാമെന്ന് പറയുന്നവരുണ്ട് തിരുവനന്തപുരത്ത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ ആരാച്ചാരായിട്ട് ജീവിച്ചിരുന്ന ഒരാളുടെ ഇൻ്റർവ്യൂ ഒരു വർഷം മുമ്പ് ഒരു പത്രത്തിൽ കാണേണ്ടായി അയാൾ നല്ല ദൈവഭക്തനാണ് വളരെ സാത്വികനാണ് പെർഫെക്റ്റ് വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്ന ആളാണ് രാവിലെയും വൈകുന്നേരവും അരമണിക്കൂർ വീതം പ്രാർത്ഥിക്കുന്ന ആളാണ് അയാൾ ദേവാലയത്തിൽ പോകുന്ന ആളാണ് നന്മ നിറഞ്ഞ ജീവിതം നയിക്കുന്ന ആ വ്യക്തിയായിരുന്നു പത്ത് ഇരുന്നൂറ് പേരെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ തൂക്കിക്കൊന്നതെന്ന് വിശ്വസിക്കാനേ നമുക്ക് പറ്റില്ല അർത്ഥം മനസ്സിലാവുന്നുണ്ടല്ലോ ഇല്ലേ അപ്പം യഥാർത്ഥത്തിൽ ഈ മനസ്സ് കർമ്മവുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചെയ്തേ മതിയാവും പിന്നെ ധർമ്മവുമായി ബന്ധപ്പെട്ടിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തേ മതിയാവും പക്ഷേ ജീവിതത്തിൽ പരമമായ ലക്ഷ്യം നന്മ നിറഞ്ഞ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക അതിന് മനസ്സിനെ തയ്യാറാക്കുക അതിന് മനസ്സിനെ തയ്യാറാക്കാൻ വേദത്തിൻ്റെ പന്താവ് എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഇല്ലേ വേദത്തിൻ്റെ പന്താവുണ്ട് ഇതിഹാസത്തിൻ്റെ പന്താവ് പുരാണത്തിൻ്റെ പന്താവ് ഇനി വേദത്തിൻ്റെ പന്താവിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ചു നോക്കാം നമ്മുടെ വേദങ്ങൾ എന്താ പറയുന്നത് സഹനാവവതോ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം സഹനൗ ഭുനക്തു കർമ്മബലം ഒരുമിച്ച് അനുഭവിക്കാം സഹവീര്യം കരവാവഹൈ ഒരുമിച്ച് പ്രവർത്തിക്കാം തേജസ്വിനാവധീതമസ്തു നമുക്ക് ഒരുമിച്ച് തേജസ്വികളാവാം മാ വിദ്വിഷാവഹൈ ഈ ആരോടും വിദ്വേഷമില്ലാത്ത നമുക്കുണ്ടാക്കാം എന്ത് രസമായിട്ടുള്ള സന്ദേശമാണ് അത് സന്ദേശം മാത്രമാണ് അപ്പോൾ വേദത്തിൽ കഥകൾ പറയുന്നില്ല വേദത്തിൽ അനുഭവങ്ങൾ വിവരിക്കുന്നില്ല വേദത്തിൽ സ്വർഗ നരകങ്ങളെക്കുറിച്ച് പറയുന്നില്ല വേദത്തിൽ പാപപുണ്യങ്ങളെക്കുറിച്ച് പറയുന്നില്ല വേദത്തിൽ പറയുന്നത് നന്മ നിറഞ്ഞ സന്ദേശങ്ങളെക്കുറിച്ച് മാത്രം മാനസികമായിട്ട് എങ്ങനെ നന്മ വരുത്തണം ശാരീരികമായിട്ട് എങ്ങനെ നന്മ വരുത്തണം കുടുംബത്തിനകത്ത് എങ്ങനെ നന്മ വരുത്തണം അർച്ചത പ്ര അർച്ചത പ്രിയമേ ദാസോ അർച്ചത അർച്ചന്തു ഉദപുരന്ന തൃഷ്ണർച്ചത പ്രാർച്ചത ആയനേ തേപരായണേ ദുർവാരോഹന്തു പുഷ്പിണി കൃതാശ്ച പുണ്ടരീകാണി സമുദ്രശ്ച ഗ്രഹായിമേ ഭാര്യയോടും മക്കളോടും എല്ലാവരോടും അച്ഛൻ പറയുകയാണ് നമുക്ക് പരമമായ സത്യത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കാം ചൈതന്യവത്തായ ഈ ചൈതന്യത്തെക്കുറിച്ച് ചൈതന്യവത്തായി നമുക്ക് പ്രാർത്ഥിക്കാം വിവരിക്കാം നമുക്ക് സന്ദേശങ്ങൾ പറയാം എല്ലാം ചൈതന്യവത്തായി അർച്ചന്തു പുത്രക പുത്രന്മാരെ നമുക്ക് ആ പ്രപഞ്ച ചൈതന്യത്തെ മനസ്സിൽ പ്രതിഷ്ഠിക്കാം എന്ത് രസമായിട്ടാണ് പറയുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തെക്കുറിച്ച് അറിയാൻ മക്കളോടും ഭാര്യയോടും പറയുന്നൊരു ഒരു ഗ്രഹനാഥൻ്റെ മന്ത്രമാണത് ആ മന്ത്രത്തിൽ അങ്ങനെ പറഞ്ഞു ഇനി ഞാൻ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ പറഞ്ഞു തമസോമാ ജ്യോതിർഗമയ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണം അസതവുമാ സദ്ഗമയ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് നയിക്കണം മൃത്യോർമ അമൃതം ഗമയ ജീവിത ദുഃഖങ്ങളിൽ നിന്ന് ശാശ്വത സമാധാനത്തിലേക്ക് നയിക്കണം ഇതൊരു സന്ദേശമാണ് വേദ സന്ദേശമാണ് ഇത് ഏത് ജാതിയിൽപ്പെട്ടവനും മതത്തിൽപ്പെട്ടവനും ഇസത്തിൽപ്പെട്ടവനും ഏത് രാജ്യത്തിൽ ജീവിക്കുന്ന ആൾക്കും ഏത് മതത്തിൽപ്പെട്ട ആൾക്കും ഏത് ഭാഷ സംസാരിക്കുന്ന ആൾക്കും സ്ത്രീക്കും പുരുഷനും ഏത് പ്രായത്തിലുള്ളവർക്കും ഈ സന്ദേശം നല്ലതല്ലേ ഇത് ഹിന്ദുക്കളുടെ മാത്രമാണെന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ ഏത് ക്രിസ്ത്യാനിക്കും സ്വീകരിക്കാം ഏത് മുസ്ലിമിനും സ്വീകരിക്കാം ഏത് നിരീശ്വരവാദിക്കും സ്വീകരിച്ചൂടെ സഹനാവവധു എന്നുള്ള മന്ത്രം ഒരുമിച്ച് ജീവിക്കാം അസതവും സദ്ഗമയ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുപോകണമെന്ന മന്ത്രം ഇത്ര രസമാണ് ഭദ്രം കർണേഭിശൃണുയാമദേവാം ഭദ്രം പശ്യേമാക്ഷഭിർയജത്രാഹ സസ്തനൂഭിർ വ്യശേമ ദേവഹീതം യദായുഃ നന്മ നിറഞ്ഞത് ഞങ്ങളുടെ ചെവികളിലൂടെ കേൾക്കാൻ ഇടവരുത്തേണമേ ജഗതീശ്വര നന്മ നിറഞ്ഞത് ഞങ്ങളുടെ ചെവികളിലൂടെ കേൾക്കുവാൻ ഇടവരുത്തേണമേ ശ്രീകൃഷ്ണ എന്നല്ല പറഞ്ഞിരിക്കുന്നത് നന്മ നിറഞ്ഞത് ഞങ്ങളുടെ ചെവികളിലൂടെ കേൾക്കുവാൻ ഇടവരുത്തേണമേ മഹാവിഷ്ണു എന്നും പറഞ്ഞിട്ടില്ല ഏത് ഈശ്വരനെയും ദേവ എന്ന പദം കൊണ്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ ഭദ്രം കർണേബി ശൃണുയാമ ദേവ അസ്മാകം കർണേഭി ഭദ്രമേവ ഹേ ദേവ ശൃണുയാമ ഈശ്വര ഞങ്ങളുടെ ചെവികളിലൂടെ നന്മ നിറഞ്ഞത് കേൾക്കുമാറാകണേ വേദത്തിൻ്റെ സന്ദേശമാണ് ഭദ്രം പശ്യേമാക്ഷപര്യജത്രാഹ ഞങ്ങളുടെ കണ്ണുകളിലൂടെ നന്മ നിറഞ്ഞത് കേൾക്കുക കാണുവാൻ ഇടവരുത്തേണമേ ഇത് രസമായിട്ടുള്ള മന്ത്രമാണ് ആർക്ക് വേണമെങ്കിൽ ചൊല്ലാം സ്ഥിരൈരംഗൈഹി തുഷ്ടുവാഗം സസ്തനോഭിർ വ്യശേമ ദേവഹീതം യദായുഹു എത്ര കാലം ജീവിക്കുന്നുവോ അത്രയും കാലം ആരോഗ്യമുള്ള അവയവങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ശരീരത്തിന് ആയുസ് കൽപ്പിച്ചിരിക്കുന്നിടത്തോളം കാലം നല്ല കർമ്മങ്ങൾ ചെയ്യുവാൻ ഇടവരുത്തേണമേ അപ്പം നല്ലതല്ലേ എത്ര രസകരമായിട്ടുള്ള സന്ദേശങ്ങളാണ് അപ്പോൾ ഇതെല്ലാം എല്ലാവർക്കുമുള്ള സന്ദേശമാണ് സത്യം വദാ വേദം പറയുന്നു സത്യം പറയുക ധർമ്മം ചരാ ധാർമ്മിക പന്താവിലൂടെ ചരിക സ്വാധ്യായാൻ മാ പ്രമദ നിരന്തരം പഠിച്ചുകൊണ്ടേയിരിക്കുക അതിൽ നിന്ന് വ്യതിചലിക്കരുത് ഡെയിലി പഠിക്കണം continuously learn as much as possible and practice in your life. സ്വാധ്യായാന്മാ പ്രമദ സത്യാന്ന പ്രമദിതവ്യം സത്യത്തിൽ നിന്ന് വ്യതിചലിക്കരുത് ധർമാന്ന പ്രമദിതവ്യം ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കരുത് ദേവപിതൃകാര്യാഭ്യാം ന പ്രമദിതവ്യം ഈശ്വരാരാധനയിൽ നിന്ന് വ്യതിചലിക്കരുത് പിതൃകർമ്മങ്ങളിൽ നിന്ന് വ്യതിചലിക്കരുത് ഇത്ര രസമാണ് മാതൃദേവോ ഭവ അമ്മ ഈശ്വര തുല്യയായി തീരട്ടെ പിതൃദേവോ ഭവ അച്ഛൻ ഈശ്വര തുല്യനായി തീരട്ടെ ആചാര്യദേവോ ഭവ അത് അതിഥിദേവോ ഭവ രാഷ്ട്രദേവോ ഭവ ഇത് രസമായിട്ടുള്ള സന്ദേശങ്ങളാണ് അപ്പോൾ ഇവിടെയെല്ലാം വേദങ്ങൾ തരുന്നു സന്ദേശങ്ങളാണ് യഥോവാ ഇമാനി ഭൂതാനി ജായന്തി ഏനവാ ജാതാനി ജീവന്തി യത് പ്രയന്തി അഭിസംവിശന്തി തദ് വിജിജ്ഞാസസ്വ തദ് ബ്രഹ്മേതി വേദം പറയുന്നൊരു വരിയാണത് ഏതൊന്നിൽ നിന്നാണോ സർവചരാചരങ്ങളും ഉത്ഭവിച്ചത് ഏതൊന്നിൽ നിന്നാണോ യഥോവാ ഇമാനി ഭൂതാനി ജായന്തി ഏതൊന്നിൽ നിന്നാണോ സർവചരാചരങ്ങളും ഉത്ഭവിച്ചത് ഏനവാജാതാനി ജീവന്തി ഏത് കാരണമാണോ സർവചരാചരങ്ങളും നിലനിൽക്കുന്നത് യത് പ്രയന്തി അഭിസംവിശന്തി ഏതൊന്നാണോ അന്ത്യത്തിൽ എല്ലാ ഏതൊന്നിലേക്കാണോ അന്ത്യത്തിൽ ഇവയെല്ലാം ചെന്ന് ചേരുന്നത് ഈ ജനിച്ചതും നിലനിന്നതുമെല്ലാം അന്ത്യത്തിൽ ഏതൊന്നിലേക്കാണോ ചേരുന്നത് തദ് വിജിജ്ഞാസസ്വ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയാലും തദ് ബ്രഹ്മേദി അതാണ് ബ്രഹ്മം എന്ത് നല്ല സന്ദേശമാണ് വേദത്തിലെ സന്ദേശമാണ് ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാ നിബോധത ചൈതന്യവത്തായിട്ട് എഴുന്നേൽക്കു നിൽക്കൂ ഉത്തിഷ്ഠത ജാഗ്രത ഈ ഭൂമിയിൽ നിങ്ങൾ ശാശ്വതരല്ലെന്ന് വ്യക്തമായിട്ടറിയൂ ഈ ഭൂമിയിൽ നിങ്ങൾ ശാശ്വതരല്ലെന്ന് വ്യക്തമായിട്ടറിയൂ പ്രാപ്യവരാൻ നിബോധത അറിവ് നേടിക്കൊണ്ട് അനുനിമിഷം ചൈതന്യവത്തായി ജീവിതത്തിൽ കർമ്മോന്മുഖരാവൂ വേദത്തിൻ്റെ സന്ദേശമാണ് ഇങ്ങനെ അനവധി സന്ദേശങ്ങൾ വേദത്തിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു പ്രണാമം നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വേദങ്ങളുടെ പ്രധാന ലക്ഷ്യമെന്ത് എന്ന് വിവരിക്കേണ്ടായി വേദങ്ങൾ സന്ദേശങ്ങൾ നൽകുന്നു ആ സന്ദേശങ്ങൾ ജാതിക്കും മതത്തിനും ഇഷത്തിനും പ്രായത്തിനും വർഗ വർണ്ണ രാഷ്ട്ര ഭാഷ വ്യത്യാസങ്ങൾക്കും അതീതമായിട്ട് മാനവരാശിക്ക് എക്കാലവും ഉപയോഗിക്കാവുന്ന ശാശ്വത നന്മയ്ക്കുള്ള സന്ദേശങ്ങളാണ് വേദങ്ങൾ ഒരിക്കലും നന്മ തിന്മകൾ വേർതിരിച്ച് കാണുന്നില്ല നന്മകളെക്കുറിച്ച് മാത്രമേ സന്ദേശം നൽകുള്ളൂ സത്യം പറയുക സത്യം വധ എന്നേ പറയുന്നുള്ളൂ അസത്യം പറയരുത് എന്ന് നിർദ്ദേശിക്കുന്നില്ല എന്താ കാരണം നന്മകൾ മാത്രം പറഞ്ഞുകൊണ്ട് പോയാൽ മതി മാനവരാശിക്ക് നമ്മൾ ഉപദേശം കൊടുക്കുമ്പോൾ അങ്ങനെയല്ലേ ചെയ്യുക നല്ല രീതിയിൽ പഠിക്കണം നല്ല മാർക്ക് വാങ്ങിക്കണം വളരെ ഉയരത്തിലുള്ള നിലവാരത്തിലേക്ക് വളർന്ന് വികസിക്കണം നല്ല ഒരു ജോലി നിനക്ക് ലഭിക്കണം അതേപോലെ തന്നെ നല്ലൊരു വീട് വെച്ച് നീ താമസിക്കണം നീ ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ പടിപടിയായിട്ട് ഉയരണം ഏറ്റവും മുകളറ്റം വരെയും നീ എത്തണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പോസിറ്റീവ് മാത്രമല്ലേ പറയുന്നുള്ളൂ ഇന്ദ്രശ്രേഷ്ഠാനി ദ്രവിണാനി ദേഹിം ചിത്തിം ദക്ഷസ്യസ്സു ഭഗത്വമസ്മേ പോഷം രയീണാമനിഷ്ടിം തനൂനാം സ്വാത്മാനം വാജാസു ഇന്ദ്രനെ വിളിച്ച് എനിക്ക് എല്ലാ വിധത്തിലുള്ള നന്മകളും തരണേന്ന് പ്രാർത്ഥിക്കുകയാണ് ആ പ്രാർത്ഥനയിൽ നന്മകൾ എന്തൊക്കെയാണെന്ന് വിവരിക്കുന്നുണ്ട് ശ്രേഷ്ഠാനി ദ്രവിണാനി ദേഹിം ശ്രേഷ്ഠങ്ങളായ നന്മകളെല്ലാം എനിക്ക് നൽകിയാലും നല്ല രസമാണ് ആ മന്ത്രങ്ങളെല്ലാം അപ്പോൾ വേദങ്ങൾ നമുക്ക് നൽകുന്നത് എന്താണെന്ന് വിശകലനം ചെയ്താൽ മനസ്സിലാക്കാൻ സാധിക്കും നല്ല തരംഗരൂപത്തിലുള്ള ശ്രുതിയോടുകൂടി നല്ല മെലോഡിയസായിട്ട് ആയിട്ട് ശാന്തമായ ശബ്ദത്തിൽ പത്ത് ശ്രുതിയോടുകൂടി ശാശ്വത നന്മയ്ക്കുള്ള സന്ദേശങ്ങൾ നൽകുന്ന ഗ്രന്ഥങ്ങളാണ് വേദങ്ങൾ അതിൻ്റെ പരമമായ ലക്ഷ്യം മനസ്സിൽ നന്മയിലേക്കുള്ള പരിവർത്തനം ഉണ്ടാക്കുക അതേപോലെയാണ് മറ്റൊരു രീതിയിൽ ഇതിഹാസങ്ങൾ നമ്മൾ ഭാവിയിൽ ഭഗവത്ഗീതയിലേക്കാണ് പോകുന്നത് അതിനു മുമ്പ് ഇതിഹാസത്തിൻ്റെ മഹത്വം എന്താണ് എന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കും ഈ ഇതിഹാസങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ധർമ്മപുത്രര് ചെയ്ത നന്മകളും തിന്മകളും അതിൻ്റെ പരിണത ഫലങ്ങളും ധർമ്മപുത്രരെങ്ങനെ അനുഭവിച്ചു എന്ന് എക്സ്പീരിയൻസബിൾ നോളജായിട്ട് നമുക്ക് തരികയാണ് വേദവ്യാസം ചെയ്തിരിക്കുന്നത് നിങ്ങൾ ധർമ്മപുത്രരെ പോലെ ജീവിക്കണോ അല്ല ദുര്യോധനനെ പോലെ ജീവിക്കണോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുക പക്ഷെ ദുര്യോധനനെ പോലെ ജീവിച്ചപ്പോൾ എന്തു സംഭവിച്ചു ധർമ്മപുത്രരെ പോലെ ജീവിച്ചപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ള വിവരണം മഹാഭാരതത്തിലുണ്ട് അതാണതിൻ്റെ പ്രത്യേകത ഒരു ഉദാഹരണം കൂടി പറയാം ഭീഷ്മ പിതാമഹൻ എത്ര മഹാനാണ് നിങ്ങൾ മഹാഭാരതം സീരിയൽ കണ്ടു കാണും അതിൽ മുകേഷ് ഖന്ന എന്ത് ഗംഭീരായിട്ടാണ് ഭീഷ്മനായിട്ട് അവതരിപ്പിക്കുന്നത് ഭീഷ്മനായിട്ട് അഭിനയിക്കുന്നത് യഥാർത്ഥ ഭീഷ്മർ മുകേഷ് ഖന്നയെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒത്തിരി പതറിപ്പോവുമെന്ന് എനിക്കൊരു സംശയമുണ്ട് ആ ഭീഷ്മർക്ക് ധർമ്മശാസ്ത്രം മുഴുവനും അറിയാം അദ്ദേഹം സത്യമേ പറഞ്ഞിട്ടുള്ളൂ നീതിയും ന്യായവും അറിഞ്ഞുകൊണ്ടാണ് ജീവിച്ചത് എന്നിട്ടും അദ്ദേഹത്തിന് എന്തുകൊണ്ട് ശരശയ്യയിൽ കിടക്കേണ്ടി വന്നു ബാക്കി ആരും കിടന്നില്ല ദുര്യോധനൻ കിടന്നില്ല ശരശയ്യയിൽ ധൃതരാഷ്ട്രർ കിടന്നില്ല ആരും കിടന്നില്ല ദുശാസനനും കിടന്നില്ല എന്തുകൊണ്ട് ഭീഷ്മർക്ക് മാത്രം ശരശയ്യയിൽ കിടക്കേണ്ട അത്രയും ഗതികേട് വന്നു ഉത്തരം വളരെ ക്ലിയറാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും കേട്ടിട്ടില്ലെങ്കിലും ഉത്തരം ക്ലിയറാണ് ധർമ്മം എന്താണെന്ന് വ്യക്തമായിട്ടറിയാവുന്ന ഭീഷ്മര് അധർമ്മത്തിന് വേണ്ടി യുദ്ധം ചെയ്തു അധർമ്മം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് യുദ്ധം ചെയ്തു ആ അധർമ്മത്തെ ജയിപ്പിക്കാനായിട്ട് യുദ്ധം ചെയ്തു ആരംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ആദ്യത്തെ അഞ്ചാറ് ദിവസം ഭീഷ്മർ യുദ്ധം ചെയ്തത് മുഴുവനും കൗരവർക്ക് വേണ്ടിയിട്ടാണ് അപ്പുറത്ത് പാണ്ഡവരായിരുന്നു ഭീഷ്മർക്ക് ധർമ്മമേത് അധർമ്മമേത് എന്നറിയാമായിരുന്നു അങ്ങനെ ധർമ്മവും അധർമ്മവും അറിയാവുന്ന ഭീഷ്മര് അധർമ്മത്തിന് വേണ്ടി യുദ്ധം ചെയ്തതിൻ്റെ പരിണത ഫലമാണ് ശരശയിൽ കിടക്കേണ്ടി വന്നത് എന്തുകൊണ്ട് ദ്രോണാചാര്യർക്ക് കുരുക്ഷേത്ര ഭൂമിയിൽ ഇങ്ങനെ ഒരു മരണം മകൻ മരിച്ചു എന്ന് കേട്ട് തളർന്നു വീണ് മരിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് താൻ പഠിപ്പിക്കാത്ത ഏകലവ്യൻ്റെ പെരുവിരൽ ഗുരുദക്ഷിണയായിട്ട് വാങ്ങിച്ചതിൻ്റെ ശിക്ഷയാണ് ഏകലവ്യനെ ദ്രോണാചാര്യരല്ല പഠിപ്പിച്ചത് ദ്രോണാചാര്യർ പഠിപ്പിക്കാതിരുന്നിട്ടും ഏകലവ്യൻ്റെ കയ്യിൽ നിന്ന് ഗുരുദക്ഷിണ എന്തിനാ വാങ്ങിച്ചത് ആ ഗുരുദക്ഷിണ വാങ്ങിച്ചത് തന്നെ എന്തായിരുന്നു ആ ഏകലവ്യൻ്റെ പെരുവരല അതിൻ്റെ പരിണത ബലമല്ലേ ദ്രോണാചാര്യർക്ക് അങ്ങനെ ഒരു മരണം നേരിടേണ്ടി വന്നത് അപ്പോൾ ദ്രോണാചാര്യർ ചെയ്തത് ശരിയോ തെറ്റോ ഭീഷ്മർ ചെയ്തത് ശരിയോ തെറ്റോ ദുര്യോധനൻ ചെയ്തത് ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കേണ്ടത് മഹാഭാരതം വായിക്കുന്നവരാണ് ശരിയാണെങ്കിൽ എടുക്കാം ശരിയല്ലെങ്കിൽ എടുക്കണ്ട ഇപ്പോൾ ജീവിതാനുഭവങ്ങൾ വിവരിക്കുന്ന സമയത്ത് രാവണനെക്കുറിച്ച് ചിന്തിച്ച് നോക്കാം രാവണന് സ്വാർത്ഥതയായിരുന്നു സീതാദേവിയെ തൻ്റെ മണിയറയിലേക്ക് കൊണ്ടുവരണം അങ്ങനെ രാവണൻ ചെയ്ത ആ സ്വാർത്ഥപരമായ ദുഷ്ടലക്ഷ്യത്തിന് കൂട്ടത്തിൽ നിന്നവരെല്ലാം യുദ്ധത്തിൽ മരിച്ചു കൂട്ടത്തിൽ നിൽക്കാത്ത വിഭീഷണൻ മാത്രം മരിച്ചില്ല ആ രാവണൻ്റെ ഭർത്താവായിരുന്നിട്ടും രാവണൻ്റെ ചിന്താധാരയ്ക്കൊപ്പം നിൽക്കാത്ത മണ്ഡോദരി ശ്രേഷ്ഠയായിട്ട് ഡിക്ലെയർ ചെയ്യപ്പെട്ടു അഹല്യ ദ്രൗപദി സീത താരാ മണ്ടോദരി തഥ മണ്ഡോദരിയെ പഞ്ചകന്യകളുടെ കൂട്ടത്തിൽ ചേർക്കാൻ കാരണം തൻ്റെ ഭർത്താവിൻ്റെ തിന്മകളോടൊപ്പം മണ്ഡോദരി നിന്നില്ല അതുകൊണ്ടാണ് അതേപോലെ ആലോചിച്ച് നോക്കാം ലക്ഷ്മണൻ ഒരു ലക്ഷ്മണ രേഖ വരച്ചിട്ട് സീതാദേവിയോട് പറഞ്ഞു അത് ക്രോസ് ചെയ്യരുതെന്ന് സീതാദേവി അത് ക്രോസ് ചെയ്തു അപ്പോൾ എന്തു പറ്റി സീതാദേവിയെ രാവണൻ്റെ ആൾക്കാർ രാവണനും അപഹരിച്ചുകൊണ്ടുപോയി ഏത് സ്ത്രീക്കും ഏത് പുരുഷനും ഏത് മകനും ഏത് മകൾക്കും ഭർത്താവിനും ഒരു ലക്ഷ്മണരേഖയുണ്ട് ജീവിതത്തിൽ ആ ലക്ഷ്മണരേഖ കടന്നാൽ ജീവിതത്തിൽ എന്ത് നെഗറ്റീവും സംഭവിക്കാം അതല്ലേ സീതയ്ക്ക് സംഭവിച്ചത് അപ്പം ആലോചിച്ച് നോക്കുക അനുഭവങ്ങളാണ് സീത ലക്ഷ്മണ രേഖ ക്രോസ് ചെയ്തു കൈകേയി ദുഷ്ട ഉപദേശം കേട്ടു സീതാദേവി ശ്രീരാമൻ ആ മാനിനെ പിടിക്കണ്ട എന്ന് ശ്രീരാമൻ പറഞ്ഞത് സീതാദേവി കേട്ടില്ല ആ സീതാദേവി ലക്ഷ്മണനെ നിശിതമായിട്ട് വിമർശിച്ചു തറയായിട്ട് വിമർശിച്ചു അതിൻ്റെ എല്ലാം പരിണത ഫലം ഓരോരുത്തരും അനുഭവിച്ചിട്ടുണ്ട് താൻ അറിയാതെ ഭാര്യയ്ക്ക് വാക്ക് കൊടുത്തതിന് പരിണതഫലം ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കേണ്ടി വന്നു ദശരഥന് കൈകേയി തൻ്റെ തീരുമാനം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിച്ചു മൂന്ന് സ്ത്രീകൾ വിധവയായി സീത ലക്ഷ്മണൻ പറഞ്ഞത് കേട്ടില്ല ലങ്കയിലേക്ക് അപഹരിക്കപ്പെട്ടു അതേപോലെ ബാലിയെ ശാന്തമായിട്ട് നോർമലാക്കാൻ ശ്രമിച്ചു ബാലി കേട്ടില്ല ബാലി അസ്ത്രമേറ്റ് മരിക്കേണ്ടി വന്നു ഏതനുഭവങ്ങൾ രാമായണത്തിൽ നിന്ന് മഹാഭാരതത്തിൽ നിന്ന് എടുത്തു നോക്കാം അതിൽ നമുക്കൊന്ന് മനസ്സിലാവും നമ്മളിൽ തന്നെ പഞ്ചപാണ്ഡവരുടെ സ്വഭാവ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് നമ്മളിൽ തന്നെ ഇവരുടെ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് നമ്മൾ തന്നെയാണ് പഞ്ചപാണ്ഡവന്മാർ മാനസികമായിട്ട് നമ്മളിൽ തന്നെ ശ്രീരാമൻ്റെ ഗുണങ്ങളുണ്ട് നമ്മളിൽ തന്നെ ലക്ഷ്മണൻ്റെയും ഭരതൻ്റെയും എല്ലാം ഗുണങ്ങളും അവരിലുള്ള കുറേ ദോഷങ്ങളും നമ്മളിൽ തന്നെ ഉണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ അനുഭവങ്ങളെല്ലാം പദാനുപദം വായിച്ച് അതിൽ നിന്ന് സന്ദേശങ്ങൾ എടുക്കാനാണ് രണ്ട് ഇതിഹാസങ്ങൾ ഭാരതത്തിൽ ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും രചിച്ച് നമ്മളുടെ മുമ്പിൽ നമ്മുടെ പൂർവികർ സമർപ്പിച്ചത് വേദങ്ങളിലൂടെ കാര്യങ്ങൾ പറഞ്ഞാൽ മതിയായിരുന്നു അത് ചെയ്യാതിരിക്കാൻ കാരണം എന്താ എല്ലാവർക്കും സന്ദേശങ്ങൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പം അനുഭവങ്ങളിലൂടെയാണ് ഇതിഹാസങ്ങൾ രചിച്ചത് അപ്പം നമ്മൾ ഓർമ്മിക്കാനുള്ളത് എന്താ നമ്മൾ ശ്രീകൃഷ്ണനെ പടം വെച്ച് പൂജിച്ചാൽ പോരാ ശ്രീരാമനെ ചിത്രം വെച്ച് പൂജിച്ച് അതിൻ്റെ മുമ്പിൽ കുറേ പഴങ്ങളൊക്കെ വെച്ചിട്ട് ആരാധിച്ചാൽ പോരാ അല്ലെങ്കിൽ ആരാധിച്ചാൽ മാത്രം പോരാ അവരിലുള്ള ഗുണങ്ങൾ നമ്മളിലേക്ക് പകർത്താൻ നമ്മൾ ശ്രമിക്കണം അവർക്ക് നല്ല കർമ്മം ചെയ്തപ്പോൾ അവർക്ക് സംഭവിച്ചത് എന്താണ് ചീത്ത കർമ്മം ചെയ്തപ്പോൾ അവർക്ക് സംഭവിച്ചത് എന്താണെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് കൗരവപക്ഷത്തുള്ള കൗരവന്മാർ നൂറു മരിച്ചു കഴിഞ്ഞപ്പോൾ യുദ്ധക്ഷേത്രത്തിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ ഗാന്ധാരി കരഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അത്രേ ഗാന്ധാരി കരഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു കൃഷ്ണ നീ അവതാരമാണ് നിനക്ക് പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും അറിയാവുന്ന ആളാണ് ഗാന്ധാരി ഇംഗ്ലീഷിലല്ല പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചർ എന്ന് പറഞ്ഞത് അന്ന് ഇംഗ്ലീഷ് ഉണ്ടായിരുന്നില്ല സംസ്കൃതത്തിലാണ് പറഞ്ഞത് അപ്പം ത്രികാലജ്ഞാനിയായ നിനക്കറിയാം എൻ്റെ ഭർത്താവിനെ കണ്ണു കണ്ടുകൂടാ എന്ന് നിനക്കറിയാം ഞാൻ ഭർത്താവിനോടുള്ള പാതിവൃത്യം കാരണം കണ്ണടച്ചാണ് നടക്കുന്നതെന്ന് ഞങ്ങളുടെ അന്ത്യകാലത്ത് ഞങ്ങളുടെ വായിൽ അല്പം വെള്ളം തരാൻ ഒരു മകനെയെങ്കിലും ബാക്കി വെച്ച് ബാക്കിയുള്ളവരെ കൊല്ലായിരുന്നില്ലേ യുദ്ധത്തിൽ എന്ന് കൃഷ്ണനോട് ചോദിച്ചു ഗാന്ധാരി അതിന് കൃഷ്ണൻ എന്താ മറുപടി പറഞ്ഞത് അമ്മയുടെ മക്കളെ കൊന്നത് ഞാനല്ല അമ്മയുടെ മക്കൾ വധിക്കപ്പെട്ടതിനും കാരണം ഞാനല്ല അമ്മ തന്നെയാ കാരണം അമ്മ തന്നെ കാരണമാവാൻ എന്തായിരുന്നു അടിസ്ഥാന തത്വം കണ്ണ് കാണാമായിരുന്നിട്ടും കണ്ണടച്ച് നടന്ന അമ്മ മക്കളിൽ വളരുന്ന ദുർഗുണങ്ങൾ കാണാൻ തയ്യാറായില്ല അതിൻ്റെ പരിണതഫലം മക്കൾ വാശിയും പകയും വിദ്വേഷവും അഹങ്കാരവും കൊണ്ട് വളർന്നു അപ്പം കണ്ണ് കാണാമായിരുന്നിട്ടും കണ്ണ് കെട്ടി നടന്ന അമ്മയാണ് മക്കളിൽ ഈ ദുർഗുണങ്ങളൊക്കെ വളരാൻ കാരണമായത് അങ്ങനെ ദുഷ്ടന്മാരായി തീർന്ന ആ മക്കൾ സ്വയം നശിച്ചു അതിന് നമ്മളാരും ഉത്തരവാദിയല്ല എന്ന് ഗാന്ധാരിയോട് ശ്രീകൃഷ്ണൻ പറഞ്ഞത് നമുക്ക് ബാധക നമ്മുടെ മക്കളിൽ വളരുന്ന ദുർഗുണങ്ങൾ നമ്മളിപ്പോഴും കണ്ടില്ലെന്ന് നടിക്കാറുണ്ട് കുറേ കഴിഞ്ഞ് അവർ സർവനാശത്തിലേക്ക് പോകുമ്പോഴാണ് പലരും ഗോപാലകൃഷ്ണനെ വിളിക്കുക ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ വിളിച്ചു പറയുമ്പോൾ എൻ്റെ മകന് കള്ളുകൂടിയുണ്ട് അവൻ ഇന്ന രീതിയിലാണ് സാറൊന്ന് ഉപദേശിക്കണം എനിക്ക് ഉപദേശിക്കാനുള്ള നേരമില്ല അപ്പോൾ എന്താ പറ്റിയ നല്ല ഉപദേശങ്ങളും ധർമ്മബോധവും ഉണ്ടാക്കേണ്ടിയിരുന്ന സമയത്ത് അമ്മമാരതിന് ശ്രദ്ധിച്ചില്ല അപ്പോൾ മക്കളിൽ സർവനാശത്തിന് കാരണമായ ദുഷ്ടഗുണങ്ങളും അധർമ്മങ്ങളും വളർന്നു അതിൻ്റെ പരിണിത ഫലമാണ് അവർ നശിച്ചത് അപ്പോൾ ഇനി ഇതിഹാസത്തിലൂടെ നമ്മൾ വീണ്ടും പോകുന്നുണ്ടാവും കുറേ കാലം കഴിഞ്ഞ് നമ്മൾ ഭഗവത്ഗീത പറയുമ്പോൾ ഇപ്പോൾ ഇതിഹാസങ്ങൾ അനുഭവത്തിൻ്റെ സന്ദേശങ്ങൾ തരുന്നു എന്ന് മനസ്സിലാക്കി